ഈ പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് ക്വാട്സ് ആണ് അതിനെ വീണ്ടും മുറിക്കാം സ്ട്രിങ്ങുകളാക്കി മാറ്റാം അപ്പോൾ ഇന്ന് എനർജിയുടെ സ്ട്രിങ്ങുകൾ കൊണ്ടാണ് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തെളിയിച്ചിരിക്കുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പ്രോട്ടോണും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും എന്ന അറിവിൽ നിന്ന് നമ്മുടെ അറിവ് മോഡിഫൈ ചെയ്യണം അത് മോഡിഫൈ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ ആ ചെറിയ അറിവും വെച്ചുകൊണ്ട് ജീവിക്കുകയാണെന്ന് ആൾക്കാർ പറയും അപ്പം മനസ്സിലായല്ലോ നാല് ഇംഗ്ലീഷ് വാക്കിലെ മൂന്നെണ്ണം ആഡ് ചെയ്യണം ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യണം കാലാകാലങ്ങളിൽ മോഡിഫൈ ചെയ്യേണ്ടതെല്ലാം മോഡിഫൈ ചെയ്യണം ചിലപ്പോൾ ചിലത് കറക്റ്റ് ചെയ്യണം വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്ന് ചില ഡോക്ടർമാർ പറഞ്ഞു ഞാൻ എല്ലാ ഡോക്ടർമാരോടും പറയാറുണ്ട് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോളും ഇല്ല ഒന്നുമില്ല വീറും തെറ്റിദ്ധാരണയാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് കൊല്ലം ബയോ കെമിസ്ട്രിയിൽ റിസർച്ച് നടത്തിയ ആളാണ് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം അപ്പോൾ കുറേ ഡോക്ടർമാർ വെളിച്ചെണ്ണ കഴിക്കരുത് അത് കൊളസ്ട്രോൾ വരും ഹാർട്ട് അറ്റാക്ക് വരും എന്നെല്ലാം പറഞ്ഞ് നടന്നിരുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് കറക്റ്റ് ചെയ്യണം തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ കറക്റ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ വീട്ടിനകത്തുമുണ്ട് ചിലപ്പോൾ ചിലർ വിചാരിക്കും അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് ചില മക്കൾ വിചാരിക്കും മറ്റേ മനുഷ്യൻ ജന്മത്തിൽ ഫോൺ വിളിക്കാറില്ല അയാൾ വിളിച്ചിട്ടും ഉണ്ടാവില്ല അപ്പം അയാൾ വിളിച്ചിട്ടാണ് അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന ധാരണ തെറ്റാണെന്ന് മനസ്സിലാകുന്ന ദിവസം നമ്മളത് കറക്റ്റ് ചെയ്യണം നമ്മുടെ കേരളീയർക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകളുടെ വസ്തുതാപരമായ വിശകലനം ചെയ്താൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നാല് ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലായോ എല്ലാവരും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം അഡീഷൻ നല്ല നല്ല അറിവുകൾ ആഡ് ചെയ്യുക ഡിലീഷൻ ആവശ്യമില്ലാത്തതെല്ലാം കളയുക തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നതിനെ തെറ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്നതിനെ കറക്റ്റ് ചെയ്യുക addition deletion modification and correction അപ്പോൾ ഇതിനു മുമ്പിൽ പറഞ്ഞത് എന്താണ് ഈ ക്ലാസ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ സംസ്കൃത വരി എന്താണ് അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അവനവൻ തന്നെത്താനെ കാൽഭാഗം മറ്റുള്ളവരുമായി ചേർന്ന് കാൽഭാഗം അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ആ അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിലാണ് എന്ന് വിവരിച്ചതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ് നാലെണ്ണം ഞാൻ പറഞ്ഞത് ഏതാണ് നാലെണ്ണം addition deletion modification and correction അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം വീണ്ടും ഞാൻ പറയുന്നു നന്മ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അത് സ്വീകരിക്കണം അത് മാവോ സേത്തുങ് പറഞ്ഞതിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കണം മാവോ സേത്തുങ് പറഞ്ഞതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കാത്തതുമുണ്ടെങ്കിൽ കളയണം അതേപോലെ ലെനിൻ പറഞ്ഞതിലും സ്റ്റാലിൻ പറഞ്ഞതിലും ഒബാമ പറഞ്ഞതിലും സോക്രട്ടീസ് പറഞ്ഞതിലും മഹാത്മാഗാന്ധി പറഞ്ഞതിലും നന്മകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മുഴുവനും സ്വീകരിക്കണം എന്നൊന്നുമില്ല മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ ജീവിച്ചിരുന്നത് അറുപത് കൊല്ലം മുമ്പ് അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കും കൂടുതൽ പറഞ്ഞിരിക്കുക അതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായിട്ടുള്ളത് ഇന്നത്തേക്ക് എടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ലാത്തതാണെന്ന് തോന്നുകയാണെങ്കിൽ ബ്രഹ്മോ വാ ബ്രഹ്മജോ വാ കോ വാ യോ വാ സത്യം സത്യമിത്യേവ സത്യം ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രഹ്മാവിൻ്റെ അപ്പൂപ്പം പറഞ്ഞാലും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനം ഇല്ലാത്തതാണെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല വളരെ നല്ല വരിയല്ലേ ഇത് വേദത്തിലുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ധർമ്മശാസ്ത്രത്തിലുള്ളതാണ് അപ്പോൾ വലിയവൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞതിൽ പ്രയോജനം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യണം ചിലത് മോഡിഫൈ ചെയ്യണം ചിലത് കറക്റ്റ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പ്രയാണം ചെയ്താൽ നമ്മുടെ മനസ്സിന് കുറേ സ്വസ്ഥതയുണ്ട് നമുക്ക് പലപ്പോഴും മനസ്സിന് സ്വസ്ഥത ഇല്ലാതെയാവണം എപ്പോഴാണെന്നറിയാമോ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ ഞാൻ എടുക്കുള്ളൂ എന്ന് ധരിക്കുമ്പോഴും ഞാൻ ഇന്നു വരെയും മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിനി മാറ്റാൻ എനിക്ക് ഉദ്ദേശമില്ല അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലതിൽ കയറി മുറുക്കി പിടിക്കുമ്പോഴാണ് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് പുറത്തുള്ള ആരുമല്ല നമ്മൾ തന്നെയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അതവിടെ ഇരിക്കട്ടെ അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ ഒരു കാരണവശാലും addition deletion modification and correction എന്ന മുദ്രാവാക്യത്തിൽ നിന്ന് പിന്മാറരുത് അത് നമ്മുടെ മുദ്രാവാക്യമാണ് എന്ന രീതിയിൽ നിങ്ങൾ ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ ആരായാലും addition deletion modification and correction വരുത്താനുള്ള നന്മ നിറഞ്ഞ മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം അവനവൻ്റെ മനസ്സ് തുറന്നു വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ചെവിയും കണ്ണും തുറന്നു വെച്ചാണ് ജീവിക്കുന്നതെങ്കിൽ ഈ നാല് ഇംഗ്ലീഷ് വാക്ക് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ആ നാല് ഇംഗ്ലീഷ് വാക്കുകൾ എന്താണ് addition deletion modification and corrections ഇതിന് നമ്മൾ വിധേയമായിക്കൊണ്ടേയിരിക്കണം ധാരാളം അറിവ് ലോകത്തിലുണ്ട് ആ അറിവ് ഒരു വിഷയത്തിലല്ല ഉള്ളത് ആയിരക്കണക്കിന് വിഷയങ്ങൾ ആയിരക്കണക്കിന് വ്യക്തികൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ആയിരക്കണക്കിന് വിവരണങ്ങൾ അനുഭവങ്ങൾ ദൃശ്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മുമ്പിലൂടെ അനുനിമിഷം കടന്നു പോകുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് അതിൽ നിന്ന് വേണ്ടതെല്ലാം ആഡ് ചെയ്യാൻ സാധിക്കണം എന്ന് നമ്മൾ അഡീഷൻ നിർത്തിയോ അന്ന് നമ്മൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ മരിച്ചു എന്നുള്ളതാണ് ഇൻ്റലക്ച്വലി ഡെഡ് എന്നതിനർത്ഥം കാരണം അറിവ് മാറിക്കൊണ്ടേയിരിക്കില്ലേ അറിവ് ഇന്നലത്തെ അറിവല്ലല്ലോ ഇന്നത്തെ അറിവ് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള കമ്പ്യൂട്ടർ ആയിരുന്നോ ഇന്നത്തെ കമ്പ്യൂട്ടർ പത്ത് കൊല്ലം മുമ്പുള്ള സി ഡി ആയിരുന്നോ അല്ലെങ്കിൽ ഫ്ലോപ്പി ഡിസ്ക് ആയിരുന്നോ ഇന്നത്തെ ഫ്ലോപ്പി ഡിസ്ക് ഇന്ന് പെൻ ഡ്രൈവ് അല്ലേ ഉള്ളത് എങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോളാം പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വീട് പണിത മാതിരിയാണോ നമ്മളിപ്പോൾ വീട് പണിയുന്നത് അല്ല ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാറാണോ നമ്മളിപ്പോൾ ഉപയോഗിക്കാറുള്ളത് അല്ല എന്താ കാരണം മാറ്റം ഉണ്ടായി അസാധാരണമായ മാറ്റം പ്രകൃതിയുടെ നിയമമാണ് നമ്മൾ ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ ബൈബിളിലുള്ളത് എടുക്കണം പക്ഷെ ബൈബിളിൽ മാത്രമേ നല്ലതുള്ളൂ ക്രിസ്തുവിൽ മാത്രമേ വിശ്വസിക്കാവൂ അതല്ലാതെ വേറെ ഒന്നിലും വിശ്വസിക്കരുതെന്ന് പറയുന്നത് സ്റ്റാഗ്നേഷനാണ് അബദ്ധമാണ് അത് മഹാഭാവാണ് ബൈബിളിൽ നല്ലതുണ്ടെങ്കിൽ അതെടുക്കണം ഖുറാനിൽ നല്ലതെടുക്കണം മഹാഭാരതത്തിലെയും ഭഗവത്ഗീതയിലെയും നന്മകൾ എടുക്കണം ഒരു ഒരാളും പറഞ്ഞിട്ടില്ല ബൈബിളിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന് ബൈബിൾ എഴുതിയ ആൾ പോലും പറഞ്ഞിട്ടില്ല ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ഭഗവത്ഗീതയിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന് ശ്രീരാമൻ പറഞ്ഞിട്ടില്ല വാൽമീകി രാമായണത്തിൽ മാത്രമേ നല്ലതുള്ളൂ എന്ന് അപ്പം നമ്മൾ എവിടെയെല്ലാം നല്ലതുണ്ടോ അത് ഉപയോഗിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെന്ന് വിചാരിക്കും അപ്പോഴേ നമ്മൾ വളരുള്ളൂ അപ്പോഴേ നമ്മൾ തളരാതിരിക്കുള്ളൂ ഇപ്പോൾ വളർച്ച ഏത് ചെടി നോക്കിയാലും അത് വളർന്നുകൊണ്ടേയിരിക്കും അതിൽ പുതിയ പൂക്കൾ ഉണ്ടാവും പുതിയ കായ്കൾ ഉണ്ടാവും പുതിയ ഇലകൾ ഉണ്ടാവും പുതിയ കമ്പുകൾ ഉണ്ടാവും മനുഷ്യന് മാത്രം വളരണ്ട ഞാൻ എനിക്കുള്ള അറിവ് മതി എന്ന് ധരിക്കുന്നത് തെറ്റ് അപ്പം അഡീഷൻ നടത്തണം അഡീഷൻ നടത്തുന്ന മാതിരി ഡെലീഷൻ നടത്താനും നമുക്ക് മനസ്സിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവണം ചിലതെല്ലാം ഇത്രയും കാലം ഞാൻ പഠിച്ചത് തെറ്റാണ് ചിലരൊക്കെ പറയാറുണ്ട് ബ്രാഹ്മണർ മാത്രമേ വേദം പഠിക്കാവൂ അപ്പോഴറിഞ്ഞത് യു ടി വിയിലൂടെ കണ്ടപ്പോൾ അറിഞ്ഞു അതേപോലെ കേരള വിഷനിലൂടെ കണ്ടപ്പോൾ അറിഞ്ഞു അമൃത ടി വിയിലൂടെ കണ്ടപ്പോൾ അറിഞ്ഞു ബ്രാഹ്മണർ മാത്രമേ വേദം പഠിക്കാവൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത് വേദം പഠിച്ചാലേ ബ്രാഹ്മണനാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദം പഠിച്ചവൻ മാത്രമാണ് ബ്രാഹ്മണൻ എന്ന പേരിന് അറിയപ്പെടുന്നത് അപ്പോൾ വേദം പഠിക്കണം അപ്പം നമ്മുടെ മനസ്സിൽ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തായിരുന്നു ബ്രാഹ്മണന് മാത്രമേ വേദം പഠിക്കാവൂ എന്ന ധാരണ തെറ്റ് അപ്പോൾ ആ ധാരണ ഞാൻ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനം ലഭിച്ചാൽ അന്ന് മുതൽക്ക് അയാളെ അറിയപ്പെടുന്ന പേരാണ് ബ്രാഹ്മണൻ അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തെറ്റിദ്ധാരണ എന്തായിരുന്നു ബ്രാഹ്മണന് മാത്രമേ വേദം പഠിക്കാവൂ അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഇനി ചിലതെല്ലാം മോഡിഫൈ ചെയ്യണം എന്താ മോഡിഫൈ ചെയ്യേണ്ടത് നമ്മൾ വിചാരിച്ചിരിക്കുന്നു ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും മിസോണുകളുമാണ് അതിനെ ഒന്നും മുറിക്കാൻ സാധ്യമല്ല എന്ന് ധരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി ഈ പ്രോട്ടോണുകൾ എന്ന് പറയുന്നത് ക്വാട്സ് ആണ് അതിനെ വീണ്ടും മുറിക്കാം സ്ട്രിങ്ങുകളാക്കി മാറ്റാം അപ്പോൾ ഇന്ന് എനർജിയുടെ സ്ട്രിങ്ങുകൾ കൊണ്ടാണ് ആറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തെളിയിച്ചിരിക്കുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന പ്രോട്ടോണും ന്യൂട്രോണുകളും ഇലക്ട്രോണുകളും എന്ന അറിവിൽ നിന്ന് നമ്മുടെ അറിവ് മോഡിഫൈ ചെയ്യണം അത് മോഡിഫൈ ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നമ്മൾ ആ ചെറിയ അറിവും വെച്ചുകൊണ്ട് ജീവിക്കുകയാണെന്ന് ആൾക്കാർ പറയും അപ്പോൾ മനസ്സിലായല്ലോ നാല് ഇംഗ്ലീഷ് വാക്കിലെ മൂന്നെണ്ണം ആഡ് ചെയ്യണം ആവശ്യമില്ലാത്തത് ഡിലീറ്റ് ചെയ്യണം കാലാകാലങ്ങളിൽ മോഡിഫൈ ചെയ്യേണ്ടതെല്ലാം മോഡിഫൈ ചെയ്യണം ചിലപ്പോൾ ചിലത് കറക്റ്റ് ചെയ്യണം വെളിച്ചെണ്ണ കഴിച്ചാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവും എന്ന് ചില ഡോക്ടർമാർ പറഞ്ഞു ഞാൻ എല്ലാ ഡോക്ടർമാരോടും പറയാറുണ്ട് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോളും ഇല്ല ഒന്നുമില്ല വേറും തെറ്റിദ്ധാരണയാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് കൊല്ലം ബയോകെമിസ്ട്രിയിൽ റിസർച്ച് നടത്തിയ ആളാണ് ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ് വെളിച്ചെണ്ണയിൽ കൊളസ്ട്രോൾ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം അപ്പോൾ കുറേ ഡോക്ടർമാർ വെളിച്ചെണ്ണ കഴിക്കരുത് അത് കൊളസ്ട്രോൾ വരും ഹാർട്ട് അറ്റാക്ക് വരും എന്നെല്ലാം പറഞ്ഞ് നടന്നിരുന്നത് തെറ്റാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അത് കറക്റ്റ് ചെയ്യണം തെറ്റാണെന്ന് തിരിച്ചറിയുമ്പോൾ കറക്റ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ വീട്ടിനകത്തുമുണ്ട് ചിലപ്പോൾ ചിലർ വിചാരിക്കും അയാൾ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടാണ് അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് ചില മക്കൾ വിചാരിക്കും മറ്റേ മനുഷ്യൻ ജന്മത്തിൽ ഫോൺ വിളിക്കാറില്ല അയാൾ വിളിച്ചിട്ടും ഉണ്ടാവില്ല അപ്പം അയാൾ വിളിച്ചിട്ടാണ് അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന ധാരണ തെറ്റാണെന്ന് മനസ്സിലാകുന്ന ദിവസം നമ്മളത് കറക്റ്റ് ചെയ്യണം നമ്മുടെ കേരളീയർക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകളുടെ വസ്തുതാപരമായ വിശകലനം ചെയ്താൽ അതിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നാല് ഇംഗ്ലീഷ് വാക്കുകൾ മനസ്സിലായോ എല്ലാവരും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണം അഡീഷൻ നല്ല നല്ല അറിവുകൾ ആഡ് ചെയ്യാം ഡിലീഷൻ ആവശ്യമില്ലാത്തതെല്ലാം കളയാം തെറ്റായിട്ട് ധരിച്ചു വച്ചിരിക്കുന്നതിനെ തെറ്റായിട്ട് പഠിച്ചു വച്ചിരിക്കുന്നതിനെ കറക്റ്റ് ചെയ്യാം addition deletion modification and correction അപ്പോൾ ഇതിനു മുമ്പിൽ പറഞ്ഞത് എന്താണ് ഈ ക്ലാസ് ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞ സംസ്കൃത വരി എന്താണ് അധ്യാപകനിൽ നിന്ന് കാൽഭാഗം അവനവൻ തന്നെത്താനെ കാൽഭാഗം മറ്റുള്ളവരുമായി ചേർന്ന് കാൽഭാഗം അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ആ അവസാനത്തെ കാൽഭാഗം ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിലാണ് എന്ന് വിവരിച്ചതിന് തുല്യമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കുകളാണ് നാലെണ്ണം ഞാൻ പറഞ്ഞത് ഏതാണ് നാലെണ്ണം addition deletion modification and correction അത് നമുക്ക് ചെയ്യാൻ സാധിക്കണം വീണ്ടും ഞാൻ പറയുന്നു നന്മ ലോകത്തിൽ എവിടെയെല്ലാം ഉണ്ടോ അത് സ്വീകരിക്കണം അത് മാവോ സേത്തുങ് പറഞ്ഞതിൽ നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കണം മാവോ സേത്തുങ് പറഞ്ഞതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തതും ഇന്നത്തെ കാലഘട്ടത്തിന് യോജിക്കാത്തതുമുണ്ടെങ്കിൽ കളയണം അതേപോലെ ലെനിൻ പറഞ്ഞതിലും സ്റ്റാലിൻ പറഞ്ഞതിലും ഒബാമ പറഞ്ഞതിലും സോക്രട്ടീസ് പറഞ്ഞതിലും മഹാത്മാഗാന്ധി പറഞ്ഞതിലും നന്മകളുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം മഹാത്മാഗാന്ധിയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മുഴുവനും സ്വീകരിക്കണം എന്നൊന്നുമില്ല മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിൽ ജീവിച്ചിരുന്നത് അറുപത് കൊല്ലം മുമ്പ് അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ളതായിരിക്കും കൂടുതൽ പറഞ്ഞിരിക്കുക അതിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമായിട്ട്